മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാരതീയ സംസ്കാരത്തിന് ആധാരമായ ചില ഗ്രന്ഥങ്ങളുടെ ഒരു ഔട്ട്ലൈൻ പറയേണ്ടായി എന്തിനാത് പറഞ്ഞതെന്നറിയോ ഇനി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ചെന്നെത്തും അപ്പൊ നമുക്ക് ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പുറകിലുള്ള അറിവുകളൊക്കെ വേണ്ടേ അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ അറിവിലേക്കും ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടേ കുറേ കാലം ഇതേമാതിരിയുള്ള സന്ദേശം നൽകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇൻട്രൊഡക്ഷൻ കുറേ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ എന്താ അറിയാമോ പല തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടാവും ആ വീക്ഷണങ്ങൾ ശരിയാക്കിയതിന് ശേഷം വേണം വിഷയത്തിലേക്ക് കടക്കാൻ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് പാത്രമെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുക ഒരാൾക്ക് ഇലയിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഇലയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അയാൾക്ക് പലകയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയാണല്ലോ ഭക്ഷണം കൊടുക്കുക ആദ്യം ചോറല്ലല്ലോ കൊടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടണം ആ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാകണം അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇൻട്രൊഡക്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കിടക്കാം ഞാൻ വേദത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു അതേപോലെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട് അത് വിവരിക്കുന്നുണ്ടാവും ഞാൻ പിന്നീട് ഭഗവത്ഗീത വിവരിക്കുന്നതിലെ ചില ശ്ലോകങ്ങൾ വരുമ്പോൾ ഇത് മുഴുവനും വിവരിച്ചിട്ടായിരിക്കും ഭഗവത്ഗീതയിലൂടെ പിന്നെയും മുമ്പോട്ട് പോവാം അതേപോലെ തന്നെ ആരണ്യക ഗ്രന്ഥങ്ങളുണ്ട് ഉപനിഷത്തുക്കളുണ്ട് അപ്പോൾ വൈദിക ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വേദം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്തുക്കൾ ഉപനിഷത്തുക്കൾ ഏതാണ്ട് നൂറ്റിയെട്ടെണ്ണം ഉണ്ട് ആരണ്യകങ്ങൾ ഒരു ഡസൻ ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ ഏതാണ്ട് രണ്ട് ഡസൻ ഗ്രന്ഥങ്ങളാണ് ഇരുപത്തിരണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ചിലർ പറയും പതിനെട്ടാണെന്ന് പറയും ഏതായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല വേദങ്ങൾ അനവധി ശാഖകളുണ്ടെന്ന് പറഞ്ഞു ഋഗ്വേദം ഇരുപത്തഞ്ച് ശാഖ യജുർവേദം നൂറ് എന്ന് പറയാറുണ്ട് നൂറ്റെട്ടെന്ന് എന്ന് പറയാറുണ്ട് സാമവേദം ആയിരം അഥർവവേദം അൻപത് ശാഖകളുണ്ട് ഇത് വൈദിക ഗ്രന്ഥങ്ങൾ അത് കഴിഞ്ഞ വേദാംഗങ്ങളുണ്ട് ശിക്ഷാനിരുക്തം വ്യാകരണം ഛന്ദശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം ആറ് വേദാംഗങ്ങൾ ഉള്ളതിൽ ഓരോന്നും പതിനെട്ട് പുസ്തകങ്ങൾ വീതമുണ്ട് പിന്നെ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ നാല് ചിലർ ആറെന്ന് പറയും ഉപവേദങ്ങൾ ആറ് ദർശനങ്ങൾ ഇത്രയും ഗ്രന്ഥങ്ങളുണ്ട് ഇതിൽ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും പഠിച്ച ഒരാളായിരുന്നു രാവണൻ അത്രേ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും നാല് പ്ലസ് ആറ് പത്ത് ഈ പത്ത് വിജ്ഞാന ശാഖകൾ പഠിച്ചതുകൊണ്ടാണ് രാവണന് പത്ത് തലയുണ്ടെന്ന് പറയുന്നത് രാവണന് പത്ത് തലയൊന്നുമില്ല രാവണന് പത്ത് തലയുടെ കപ്പാസിറ്റി ഉണ്ടെന്ന അർത്ഥം അപ്പ ദശമുഖൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ രാമായണത്തിൽ പത്ത് മുഖമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക രാവണൻ കട്ടിലിൽ കിടന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും എന്ന് തിരിയണമെങ്കിൽ എളുപ്പ പത്ത് തലയുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പലർക്കും ഒരു തലയുണ്ടായിട്ട് ചൊവ്വേ നേരെ നടക്കാൻ വയ്യ മുണ്ടിട്ടുകൊണ്ടാണ് പലർക്കും നടക്കേണ്ടി വരുന്നത് അപ്പോൾ പത്ത് തലയുണ്ടെന്നുള്ള പദത്തിന് വലിയൊരു സന്ദേശമുള്ളത് ഒരു വേദം പഠിക്കാൻ ഒരു തലയുടെ കപ്പാസിറ്റി വേണം അപ്പം നാല് വേദം പഠിക്കാൻ നാല് തലയുടെ കപ്പാസിറ്റി വേണം ആറ് വേദാംഗങ്ങൾ ആറ് തലയുടെ കപ്പാസിറ്റി അങ്ങനെ പത്ത് ശാഖകൾ പഠിച്ച് കഴിഞ്ഞ രാവണൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നു അത്രേ അപ്പം രാവണൻ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉള്ള പതിനാറ് ആയുർവേദ കോളേജുകളിലും ഗുജറാത്തിലെ ഏതാണ്ട് എല്ലാ ആയുർവേദ കോളേജുകളിലും രാവണൻ എഴുതിയ ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് സിലബസിലുണ്ട് ശുശ്രുത സംഹിതയും ചരക സംഹിതയും അഷ്ടാംഗഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും കൂടാതെ തന്നെ രാവണകൃതികൾ ആയുർവേദത്തിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ രാവണൻ വേദപണ്ഡിതനായിരുന്നു വേദാംഗ പണ്ഡിതനായിരുന്നു ആയുർവേദ പണ്ഡിതനായിരുന്നു അത്രയും തലയുടെ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് രാവണന് പത്ത് തലയുണ്ടെന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ വേദങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് എന്തിനാ ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ഇതൊരു വളരെയധികം പ്രസിദ്ധമായൊരു ചോദ്യമാണ് അതിന് ഞാൻ എല്ലാവരോടും മറുപടി പറയാറുള്ളത് ഒരേപോലെയാണ് നമ്മൾ എല്ലാ ദിവസവും ഒരേ കറിയാണോ വീട്ടിലുണ്ടാക്കുക നമ്മൾ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഡ്രസ്സാണോ ഇടുന്നത് നമ്മളെല്ലാവരും ഒരേ ഡിഗ്രിയാണോ എടുക്കുക ഐ ടി എല്ലാവരും ഐ ടി ആണോ എടുക്കുക നമ്മളെല്ലാവരും ഒരേ തരത്തിലുള്ള കാറാണോ വാങ്ങിക്കുക നമ്മളെല്ലാവരും ഒരേ തരത്തിലാണോ വീട് കെട്ടുന്നത് വെറുതെ ചിന്തിച്ച് നോക്കുക ഓരോ വ്യക്തിയും വീട് കിട്ടുന്ന ഓരോ രീതിയിലാണ് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കാറാണ് വാങ്ങിക്കുന്നത് ഒരേ കമ്പനിയുടെ കാറ് വാങ്ങിക്കുന്നവർ പോലും വ്യത്യസ്ത നിറത്തിലുള്ള കാറാണ് വാങ്ങിക്കുന്നത് ഏത് വീട്ടിൽ ചെന്നാലും വ്യത്യസ്ത രീതിയിലുള്ള കറികളാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഉണ്ടാക്കുന്നത് ഏത് വീട്ടമ്മയും ഒരേ സാരിയല്ല എല്ലാ ദിവസവും ഉടുക്കുക ഒരേ നിറത്തിലുള്ള സാരിയും അല്ല ഉടുക്കുക അപ്പോൾ വൈവിധ്യം നിറഞ്ഞിരിക്കുന്നില്ലേ ജീവിതത്തിൽ വൈവിധ്യമില്ലാത്തൊരു ജീവിതം ഉണ്ടോ ലോകത്തിൽ ഏതിലെങ്കിലും ഉണ്ടോ നോക്ക ഏതിലെങ്കിലും ഏതെങ്കിലും വീട്ടിലെ വീട്ടമ്മയോട് ചോദിക്കുക നിങ്ങൾ വീട്ടിൽ മുറുക്കുണ്ടാക്കാറുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അമ്മ പറയും ഞാൻ മുറുക്കുണ്ടാക്കാറുണ്ടത് എല്ലാ ആഴ്ചയും മുറുക്കാണ് ഉണ്ടാക്കുക എന്ന് അമ്മയോട് ചോദിക്കുക അപ്പം അമ്മ എന്ത് പറയും എന്താ ഗോപാലേഷ് അങ്ങനെ ചോദിച്ചു എല്ലാ ആഴ്ചയും അങ്ങനെ നടക്കില്ലല്ലോ ചിലപ്പോൾ മുറുക്ക് ഉണ്ടാക്കും ചിലപ്പോൾ പക്കവട ഉണ്ടാക്കും ചിലപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കും ചിലപ്പോൾ ഞങ്ങൾ വേറെ ഓരോ തരത്തിലുള്ള അരിയുണ്ട ഉണ്ടാക്കും അതെന്തിന് ഈ വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്ന ഈ വയറ്റിലേക്കെല്ലാം ഒന്നല്ലേ നാക്കിൽ മാത്രമല്ലേ ടേസ്റ്റ് ഉള്ളൂ പിന്നെ നാക്കിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഒരേപോലെയായ സ്ഥിതിക്ക് എന്തിനാ വ്യത്യാസമുള്ളത് ഉണ്ടാക്കുന്നത് ഉത്തരം ക്ലിയറാണ് എല്ലാ മനുഷ്യനും വൈവിധ്യമാർന്ന സാധനങ്ങളാണ് ഇഷ്ടം വിവിധത അതെല്ലാവർക്കും ഇഷ്ടമാണ് മാറ്റം ഉണ്ടാവണം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കൈലാസ പരിക്രമത്തിന് പോയിരുന്നു ഞാൻ അവിടെ കാഠ്മണ്ഡുവിലൊരു ഹോട്ടലിൽ ആറ് പ്രാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ടായി ആറ് പ്രാവശ്യവും ഒരേ തരത്തിലുള്ള ചപ്പാത്തി ഒരേ തരത്തിലുള്ള പയറുകറി ഒരേ തരത്തിലുള്ള കോളിഫ്ലവർ കറി ഒരേ തരത്തിലുള്ള പപ്പടം ഒരേ തരത്തിലുള്ള രീതിയാണ് എല്ലാം കണ്ടത് പച്ചവെള്ളം പോലും ഒരേ തരത്തിലാണ് അത്ഭുതം തോന്നി ആറ് പ്രാവശ്യം ഒരേ തരത്തിലുള്ള ചോറ് എല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് പേര് പറഞ്ഞു ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒന്ന് ഇട്ടൂടെ കയ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഇട്ടിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അതിൻ്റെ അർത്ഥം ഒരേ സാധനം നമ്മൾ കഴിക്കുന്നതിൽ താല്പര്യം കുറവുണ്ട് അതുകൊണ്ടാണ് അനവധി ഗ്രന്ഥങ്ങൾ വേണം അനവധി വിഷയങ്ങൾ വേണം അനവധി ദേവതാ സങ്കല്പങ്ങൾ വേണം അനവധി ആരാധനാക്രമങ്ങൾ വേണം അനവധി വിഷയങ്ങൾ വേണം അതെല്ലാമായാലേ വിവിധതാമേം ഏകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ് ഭാരതം എന്നും നിലനിൽക്കുന്നത് അതിൽ ശ്രീകൃഷ്ണൻ്റെ രൂപവും ശ്രീരാമൻ്റെ രൂപവും വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ മുരുകൻ്റെ രൂപം ഗണേശൻ്റെ രൂപം സരസ്വതിയുടെ ലക്ഷ്മിയുടെ പാർവതിയുടെ രൂപം എല്ലാം മാറി മാറി വരണം ശ്രീകൃഷ്ണനെ തന്നെ എത്ര രൂപത്തിലാണ് കാണുന്നത് ഞാൻ ചിലപ്പോൾ ചില ബിഷപ്പുമാരോട് പറയാറുണ്ട് എല്ലാ പള്ളിയിലും യേശുദേവനെ വെച്ചിരിക്കുന്നത് കുരിശിൽ ഇങ്ങനെ ആണിയടിച്ച് കരയുന്ന മാതിരിയാണ് ചില പള്ളിയിലെങ്കിലും യേശുദേവനെ ഇങ്ങനെ ധ്യാനിക്കുന്ന മാതിരി വെച്ചൂടെ യേശുദേവൻ നിൽക്കുന്ന മാതിരി വെച്ചൂടെ അല്ലെങ്കിൽ യേശുദേവൻ സംസാരിക്കുന്ന രീതിയിൽ വെച്ചൂടെ അങ്ങനെ പറഞ്ഞതിന് ശേഷം എറണാകുളത്ത് അങ്കമാലിക്കടുത്ത് നവജ്യോതി എന്നൊരു സ്കൂളുണ്ട് അവിടെ യേശു ക്രിസ്തുവിൻ്റെ വിവിധ രൂപങ്ങളാണ് വെച്ചിരിക്കുന്നത് ആ സ്കൂളിൻ്റെ പുറകിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ യേശു ക്രിസ്തു ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന രൂപമാണ് വളരെ രസം തോന്നി മുഖത്തൊക്കെ ഇങ്ങനെ ചൈതന്യമുണ്ട് തലയിൽ മയിൽപ്പീലി ഇല്ല എന്ന് മാത്രം ബാക്കിയല്ലാണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പല രൂപത്തിൽ യേശുദേവനെ വെക്കുന്നത് ആൾക്കാർക്ക് കാണാനും ഉൾക്കൊള്ളാനും പറ്റില്ലേ ഇതിപ്പോൾ എല്ലാ ആൾത്താരയിലും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുദേവനെ കുരിശിലേറ്റിയ അതേ കരയുന്ന രൂപം കയ്യിൽ ചോര നെഞ്ചിൽ ചോര തലയിൽ ചോര മുട്ടിൽ ചോര ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവില്ലേ അങ്ങനെ വൈവിധ്യം വേണം ശ്രീകൃഷ്ണൻ്റെ ശ്രീരാമൻ്റെ രൂപത്തിലെല്ലാം ശ്രീരാമൻ്റെ രൂപം നോക്കുക ഏതൊക്കെ രീതിയിലാണ് ശിവകാശിയിൽ നിന്ന് കലണ്ടർ അടിച്ചു വരുന്നത് എല്ലാം ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ളതാണ് അപ്പോൾ അനവധി ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ രുചിക്കനുസരിച്ച് വേണം അനവധി രൂപഭാവങ്ങൾ വേണം അനവധി സന്ദേശങ്ങൾ വേണം അനവധി രീതികൾ വേണം അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യന് അത് സ്വീകരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭാരതത്തിൽ ഇത്രയും അധികം ദേവതാസങ്കല്പങ്ങൾ ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ ഇത്രയുമധികം വിഷയങ്ങൾ ഇത്രയും തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ ഇത്രയും ആചാരങ്ങൾ പല തരത്തിലുള്ള വിചാരങ്ങൾ പല തരത്തിലുള്ള വിശ്വാസങ്ങളെല്ലാം വേറെ വേറെ ആവാൻ കാരണം എന്താ ആനവരാശി ഒരേ കറി ഒരേ സാരി ഒരേ കാറ് ഒരേ തരത്തിലുള്ള വീട് ഒരേ തരത്തിലുള്ള റോഡ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പൂർവികർ ഭാരതീയ സംസ്കാരത്തിന് ആധാരമായ ഈ ചൈതന്യങ്ങൾ പകർന്നു തന്നത് ഇനിയും നമ്മളിതിലൂടെ കടന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഏ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം Indian institute of scientific heritage ഭാരതീയ പൈതൃകത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പൈതൃക പഠന പ്രചരണ മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം സി ഡികളും പുസ്തകങ്ങളുമെല്ലാം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഒരു വിവരം ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം ധാരാളം വ്യക്തികൾ ഇമെയിൽ വഴിക്കും ടെലിഫോണിലൂടെയും കത്തിലൂടെയും ചോദിക്കാറുണ്ട് സാറ് നൽകുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് Indian institute of scientific heritage Thiruvananthapuram പതിനെട്ട് എന്ന വിലാസത്തിൽ കത്തെഴുതിയാൽ ഭാരതീയ ആചാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും എല്ലാമുള്ള പുസ്തകങ്ങളും സിഡികളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വർക്കായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു കൊണ്ടിരുന്നത് ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വിവരിച്ചത് മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ചയാണ് ഭാരതീയ പൈതൃകത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളിലൂടെയും ലക്ഷ്യമാക്കുന്നത് എന്നാണ് സമഗ്രമായ വളർച്ച എന്നുള്ളതിനൊരു നിർവചനം കൊടുക്കുകയും ചെയ്തിരുന്നു ശാരീരികമായി നന്മയിലേക്കുള്ള പ്രയാണം മാനസികമായിട്ട് നന്മയിലേക്കുള്ള പ്രയാണം നമ്മളിലെല്ലാമുള്ള സോൾ ആത്മാവ് അത് പല ലെവലിലാണ് ഉള്ളത് എന്ന ആധുനിക ശാസ്ത്രം ഇപ്പോൾ വിവരിക്കുന്നുണ്ട് ഏറ്റവും താഴ്ന്ന ലെവൽ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ ഏറ്റവും ഉയർന്ന ലെവൽ എന്ന് പറയുന്നത് ആറാമത്തെ ലെവലാണ് ആറാമത്തെ ലെവൽ ക്രോസ് ചെയ്താൽ പിന്നെ ആ ആത്മാവ് മറ്റൊരു ശരീരം തിരഞ്ഞെടുത്ത് പുനർജനിക്കുകയില്ല എന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന അതിപ്രഗത്ഭനായ psychiatry professor Brian L Weiss അദ്ദേഹം മൂന്നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ ഡെഫനിഷൻ ഉണ്ട് അത് വ്യത്യസ്ത ലെവലിലേക്ക് ഉയരുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അത് ഭാരതീയ വീക്ഷണവുമായിട്ട് നൂറ് ശതമാനവും യോജിക്കുന്നതാണ് മറ്റൊരു മതത്തിലുമില്ലാത്ത അതിഗഹനമായ ആത്മാവിൻ്റെ ലെവലിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ശാസ്ത്രം വിവരിക്കുന്നതും ഭാരതീയ ഗ്രന്ഥങ്ങൾ കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും വിവരിക്കുന്നത് നൂറ് ശതമാനവും മോഡേൺ സയൻസിന് കോംപ്ലിമെൻ്ററിയാണ് കോൺട്രഡിക്റ്ററി അല്ല അതുകൊണ്ട് മൂന്നിനും വളർ വളർച്ചയുണ്ട് ഉയർച്ചയുണ്ട് ഏതാണ് ഈ മൂന്ന് ശരീരം ശരീരം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആകണം മനസ്സ് നെഗറ്റീവുകളിൽ നിന്ന് പോസിറ്റീവ് ആവണം ആത്മാവ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകണം ഞാൻ ഈ മൂന്നിനെക്കുറിച്ചും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞപ്പോൾ എടുത്തു പറയുകയുണ്ടായി ഭാരതീയ ജീവിതചര്യയുടെ ഗ്രന്ഥങ്ങളുടെ ആചാരങ്ങളുടെ എല്ലാം പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മൂന്നിനെയും ഉയർത്തലാണ് ഉദ്ധരേതാത്മനാത്മാനം അവനവനെ അവനവൻ ഉയർത്തുക എന്ന് പറയുന്നത് ഏതിനെ ഉയർത്തണമെന്നാണ് നമ്മുടെ ശരീരത്തിനെ നെഗറ്റീവ് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിൽ നിന്ന് പോസിറ്റീവ് ആക്ഷനിലേക്ക് ഉയർത്തണം മാത്രമല്ല നമ്മളുടെ ശരീരം നെഗറ്റീവ് ആവാറുണ്ട് ചിലപ്പോൾ ക്യാൻസർ രോഗം ടി ബി എയ്ഡ്സ് തുടങ്ങിയ അനവധി രോഗങ്ങളുള്ള ശരീരത്തിനെ ആ രോഗങ്ങൾ വരാതെയാക്കുന്നതിലേക്കും ആ രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്കും ഉയർത്തണം അപ്പോഴാണ് ശരീരം ശാന്തമാവുന്നത് അതേപോലെയാണ് മനസ്സ് നമ്മുടെ മനസ്സിൽ കുറേ അധികം നെഗറ്റീവുകളുണ്ട് വാശി പക ദേഷ്യം അഹങ്കാരം അസൂയ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവുകൾ മനസ്സിലുണ്ട് അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് മനസ്സിനകത്തേക്ക് സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് ദയ കരുണ സംതൃപ്തി എന്നീ വികാരങ്ങൾ കൊണ്ട് നിറയ്ക്കണം അപ്പോൾ മനസ്സിനെ പോസിറ്റീവാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് മനസ്സിനകത്തുള്ള തിന്മ നിറഞ്ഞ വികാരങ്ങളുടെ അറിവ് അളവ് കുറച്ച് നന്മ നിറഞ്ഞ വികാരങ്ങളുടെ അളവ് കൂട്ടണം ശരീരത്തിനെ വളർത്തണമെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള എല്ലാ നെഗറ്റീവുകൾ രോഗങ്ങൾ അതിനെ ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കി പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു ശരീരമാക്കി മാറ്റണം ആത്മാവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു ആ ശരീരത്തെ ആത്മാവ് തിരഞ്ഞെടുക്കുന്നത് ആ ആത്മാവ് ഏത് ശരീരത്തിലാണോ ഉണ്ടായിരുന്നത് ആ ശരീരം ചെയ്ത തിന്മകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മാവ് തിന്മ നിറഞ്ഞൊരു ശരീരം ഏറ്റെടുക്കുക ആ ആത്മാവ് ചെയ്ത നന്മകളുടെ അടിസ്ഥാനത്തിലാണ് നല്ല കുടുംബത്തിലെ നല്ല മാതാപിതാക്കളിലെ നല്ല തറവാട്ടിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ ആത്മാവ് തിരഞ്ഞെടുക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല ബ്രയൻ എൽ വൈസ് പറഞ്ഞത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതും ഇതേ വിവരണം തന്നെയാണ് അപ്പോൾ ആത്മാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ലെവൽ വണ്ണിൽ നിന്ന് ആറിലേക്ക് ഉയരുക മനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് നന്മകൾ നിറഞ്ഞ മനസ്സാക്കാം ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ നിന്ന് നിറച്ചും ആരോഗ്യവും ശാന്തിയുമുള്ള ശരീരത്തിലേക്ക് മനസ്സിനെ ഉയർത്തുക ഈ ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കാനുള്ള ഉദ്ധരീത് ആത്മനാത്മാനം എന്ന സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭാരതീയ ഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആചാര്യന്മാരുടെയും എല്ലാം സംഭാവന എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിനെ വളർത്താനും ഉയർത്താനും ഉള്ളതാണ് അതിന് ശരീരത്തിനെ നന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മനസ്സ് നന്നാവണം ഒരു വ്യക്തിക്ക് കള്ളത്തരം ചെയ്യണമെന്ന് തോന്നലുണ്ടാവുന്നത് മനസ്സിലല്ലേ ആദ്യം ഒരാൾക്ക് കള്ളു കുടിക്കണമെന്ന തോന്നലുണ്ടാകുന്നത് മനസ്സിലല്ലേ ആദ്യം ഉണ്ടാവുന്നത് ഒരാൾക്ക് സാമൂഹികമായ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യണം കള്ളനോട്ട് വാങ്ങിച്ച് വിതരണം ചെയ്താൽ പണക്കാരനാവും എന്ന തോന്നലിൽ നിന്നല്ലേ അയാൾ കള്ളനോട്ട് അടിക്കാനും വിതരണം ചെയ്യാനും തുടങ്ങുന്നത് അപ്പോൾ ശരീരത്തിന് ഏത് രോഗമുണ്ടാവും എയ്ഡ്സ് രോഗം വരുന്നത് എങ്ങനെയാണ് മനസ്സിൽ ലൈംഗിക ആസക്തി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ എയ്ഡ്സ് രോഗമുണ്ടാകാൻ പാകത്തിന് വ്യഭിചാരത്തിന് പോകുന്നത് അതേപോലെ തന്നെ പല തിന്മ നിറഞ്ഞ ഭക്ഷണങ്ങളും കഴിക്കണമെന്ന് മനസ്സിന് ആസക്തി ഉണ്ടാവുമ്പോഴാണ് ആ ആഹാരത്തിൽ നിന്ന് ശരീരത്തിന് അനാരോഗ്യം ഉണ്ടാവുന്നത് അപ്പം മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ <clears throat> ഇന്ദ്രിയങ്ങളും ശരീരവും പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പം ശരീരത്തിനെ നല്ല കർമ്മം ചെയ്യിക്കണമെങ്കിൽ മാറ്റം ഉണ്ടാവേണ്ടത് എവിടെയാണ് മനസ്സിലാണ് അതിൻ്റെ മനസ്സിൽ മാറ്റം ഉണ്ടാവണമെന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം മനഹ എന്ന സംസ്കൃത വാക്ക് മനഹ എന്ന് പറഞ്ഞാൽ മനസ്സ് ആ മനഹ എന്ന വാക്കിൽ നിന്നാണ് മാൻ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് മാൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് മാനേജ് മാനേജർ മാനേജ്മെൻ്റ് മാനേജിങ് എന്നീ വാക്കുകളെല്ലാം ഉണ്ടായത് അപ്പം നമ്മൾ ഈ ലോകത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക മനസ്സുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പദപ്രയോഗങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാ ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കാം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരണം മനസ്സിനെക്കുറിച്ചുള്ള വിവരണം അടുത്ത ക്ലാസ്സിൽ നൽകുന്നുണ്ടാവും ഏത് രീതിയിൽ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം ഇതിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉപനിഷത്തിൻ്റെ നല്ല സന്ദേശമാണ് പറഞ്ഞത് ഉപനിഷത്തിൽ നിന്ന് എടുക്കുന്ന എടുത്ത ഒരു സന്ദേശം മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം മനസ്സാണ് മനുഷ്യ ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും കാരണമാകുന്നത് ആ മനസ്സാണ് ബന്ധനമുണ്ടാക്കുന്നത് ആ മനസ്സ് തന്നെയാണ് ബന്ധവിമുക്തമാക്കുന്നത് പലതിനോടും വിരക്തി ഉണ്ടാക്കുന്നത് മനസ്സാണ് പലതിനോടും ആസക്തി ഉണ്ടാക്കുന്നത് മനസ്സാണ് അത് തന്നെ ഉപനിഷത്ത് സന്ദേശം അപ്പം നമ്മൾ ചിലപ്പോൾ ചിലരെക്കുറിച്ച് പറയാറില്ലേ അയാളുടെ മനസ്സ് ശരിയല്ല വേറെ ചിലരെ കുറിച്ച് നമ്മൾ നേരിട്ട് പറയാറുണ്ട് തൻ്റെ മനസ്സ് നന്നാവാത്തയിടത്തോളം താൻ നന്നാവില്ല നമ്മൾ പലപ്പോഴും എല്ലാ തരത്തിലുള്ള പദപ്രയോഗങ്ങളും അവസാനിക്കുന്ന ഒരു വാക്കുണ്ട് അത് മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നു എന്താ വാക്ക് സാമ്പാറിന് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ തോന്നൽ എവിടെയാണ് ഉണ്ടാവുന്നത് അത് മനസ്സിലല്ലേ ഉണ്ടാവുന്നത് കേരള എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു എന്ന് പറയാം ആ തോന്നൽ മനസ്സിലുണ്ടാവാം നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അയാൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു അയാൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് തോന്നുന്നു അയാൾ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു അയാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു അപ്പോൾ വേറെ ഏതിനെക്കുറിച്ചും നമ്മളുടെ ചുറ്റുപാടുമുള്ള പലതിനെക്കുറിച്ചുമുള്ള നമ്മളുടെ വികാരം മനസ്സിൽ ഉദയം ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നു എന്ന് നമ്മൾ പറയുന്നത് ഭയവും ദേഷ്യവും വാശിയും എല്ലാം മനസ്സിലാണ് ഉദയം ചെയ്യുന്നത് എനിക്ക് പാമ്പിനെ കണ്ടാൽ എൻ്റെ മനസ്സിൽ എന്തൊരു പേടിയാണെന്നറിയാമോ മനസ്സിലാ പേടി ഉണ്ടാവാം അയാളെ കണ്ടാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം ദേഷ്യവും മനസ്സിലാണ്ടാവുക സ്നേഹവും മനസ്സിലാണ്ടാവുക അപ്പം ആ മനസ്സിനെയാണ് മനഹ എന്ന വാക്കിൽ നിന്ന് മാൻ എന്ന വാക്ക് മാനേജ് എന്ന വാക്ക് മാനേജർ എന്ന വാക്ക് എല്ലാം ഉണ്ടാക്കാൻ കാരണം എന്താണ് നമ്മൾ മനസ്സുകൊണ്ടാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് നല്ല രീതിയിൽ രാത്രി ഉറങ്ങുന്ന വ്യക്തിയുടെ മുമ്പിൽ പുലി വന്നാലും സിംഹം വന്നാലും ആന വന്നാലും ഭാര്യ വന്നാലും മക്കൾ വന്നാലും ഒരേപോലെയാണ് ഇപ്പം മനസ്സ് ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ മുമ്പിലുള്ളതൊന്നും നമ്മളിൽ പ്രതികരണമുണ്ടാക്കില്ല ശരീരം അതേപോലെ ഇരിക്കുന്നു ശ്വാസോച്ഛ്വാസമുണ്ട് ജീവനുണ്ട് ഹൃദയമിടിപ്പുണ്ടെങ്കിലും മുമ്പിലുള്ള ഒന്നും നമ്മളെ സ്വാധീനിക്കില്ല മനസ്സ് ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് ചിന്തകൾ വരുന്നത് ആ ചിന്തകൾ മനസ്സിൽ വരുന്നത് എവിടെ നിന്നാണെന്നറിയോ എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അനുഭവിക്കുമ്പോഴുമാണ് മനസ്സിൽ ചിന്തകൾ വരുന്നത് പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊരു വാക്ക് കേട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ ചിന്തകൾ വരുന്നതൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചായിരിക്കും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് കേട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ മതവുമായി ബന്ധപ്പെട്ട കുറേ ചിന്തകൾ നമുക്ക് വരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കേട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നിന്ന് ചിന്തകൾ വരും രണ്ട് നായകൾ പരസ്പരം കടിച്ചു കീറുന്ന വിധത്തിൽ ഒച്ചയെടുക്കുന്നു ആ സീൻ നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക അതിൽ നിന്ന് കുറേ ചിന്തകൾ വരും പലപ്പോഴും പലരും ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ആ വിഷയത്തിൽ നിങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ അതനുസരിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വരിക പെട്ടെന്ന് നിങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു വരി ഞാനിപ്പോൾ പറയാം ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ഒരു പാട്ട് കേട്ടു അപ്പം നിങ്ങളുടെ ചിന്തകൾ മുഴുവനും ആ പാട്ടിലേക്ക് പോയി അങ്ങനെ ദേവാസുരം എന്ന സിനിമയിൽ ഒരു സീനുണ്ട് ഗംഭീരമായിട്ട് ഒരു പെൺകുട്ടിയെ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനകത്ത് ഡാൻസ് ചെയ്യാൻ പറയുന്നതും തുടങ്ങിയ സീനുകളുണ്ട് അതെല്ലാം കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ വരുന്നത് അപ്പോൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അനുഭവിക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരും ആ ചിന്തകളെല്ലാം പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നത് എപ്പോഴാണ് മനസ്സ് സ്വീകരിക്കുന്ന വിവരങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ ആകുമ്പോഴാണ് നല്ലൊരു സിനിമയെക്കുറിച്ച് കുറേ പേര് നല്ല രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ല രീതിയിലുണ്ടാവും നല്ല രീതിയിൽ നിന്നുള്ള മനസ്സിൽ നിന്ന് നല്ല രീതിയിലുള്ള ചിന്തകളല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ മനസ്സ് നന്നായാൽ ചിന്തകൾ നന്നാവും ഉറപ്പാണ് മനസ്സ് നന്നാവാത്തിടത്തോളം കാലം ചിന്തകൾ അതനുസരിച്ച് മനസ്സിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കും ഈ ചിന്തകളല്ലേ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ചിന്തകൾക്ക് കാരണമായിട്ടുള്ളത് പുറത്തു നിന്നെടുക്കും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ചിന്തകൾക്ക് കാരണമായിട്ടുള്ള ശബ്ദവും ദൃശ്യവും സ്വാദും വാസനയും അതേപോലെ ത്വക്കിൻ്റെ അനുഭവങ്ങളൊക്കെ പുറത്ത് നിന്നെടുക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ഇതകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സ് ഇതിനെ പ്രോസസ്സ് ചെയ്യും മനസ്സ് ഇതിനെ സംസ്കരിച്ച് ആ മനസ്സിൽ നിന്ന് ചിന്തകൾ ഉയരും യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട് ആ മനസ്സിൻ്റെ സ്വീകരണവും പ്രതികരണവും നിർത്തിയാൽ മനസ്സ് സ്റ്റെബിലൈസ്ഡായി അത് സാധാരണക്കാർക്ക് പറ്റില്ല അവർ പലതും കേൾക്കും പലതും കാണും പലതും വാസനിക്കും പലതിൻ്റെയും സ്വാദറിയും പലതും തൊക്കിലൂടെ അനുഭവിച്ചറിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ നിന്ന് കുമിളകൾ പോലെ ചിന്തകൾ വരും ആ ചിന്തകളെല്ലാം എങ്ങനെ ഉണ്ടാവും നല്ല വെള്ളത്തിൽ നിന്ന് നല്ല കുമിളകളായിരിക്കും വരിക നല്ല വെള്ളത്തിൽ നിന്ന് വരുന്ന പത പത ഫ്രോത്ത് അത് നല്ല പതയായിരിക്കും വെള്ളം ചീത്തയാണെങ്കിലോ കുമിളയും ചീത്തയായിരിക്കും പതയും ചീത്തയായിരിക്കും അതേപോലെ മനസ്സ് നല്ലതാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചിന്തകൾ നന്നായിരിക്കും ചിന്തകൾ നന്നായാൽ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതും നല്ല പ്രവൃത്തിയായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് കേട്ടോ പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പറയേണ്ട ചില വരികളൊക്കെയാണ് പറയുന്നത് അപ്പോൾ മനസ്സ് നന്നായാൽ ചിന്തകൾ നന്നാവും ചിന്തകൾ നന്നായാൽ ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ നന്നാവും ഒരാൾ നല്ല കർമ്മം ചെയ്താൽ കർമ്മബലം എങ്ങനെ ഉണ്ടായിരിക്കും നല്ല ആക്ഷൻ ആണെങ്കിൽ result of the action positive ആയിരിക്കില്ലേ നല്ല ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും നല്ല കർമ്മഫലമായിരിക്കും നല്ല കർമ്മഫലമാണെങ്കിൽ കർമ്മഫലത്തിൻ്റെ പ്രതിഫലം എന്തായിരിക്കും റിവാർഡ് ഓഫ് ദി ആക്ഷൻ എങ്ങനെ ഇരിക്കും അത് നല്ലതായിരിക്കും അല്ലേ ഇപ്പോൾ ചിലർ ചില പുസ്തകം വായിച്ച് മതപുസ്തകം വായിച്ച് മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ബോംബ് വയ്ക്കാനും ഒക്കെ ശ്രമിച്ചു എന്ന് വിചാരിക്കുക അപ്പം മനസ്സിനകത്തേക്ക് പോയ അറിവ് മനസ്സ് ശരിക്കെടുത്തില്ല തിന്മ നിറഞ്ഞ വാശി നിറഞ്ഞ പക നിറഞ്ഞ പ്രതികാരം നിറഞ്ഞ മനസ്സിലേക്കാണ് ഗ്രന്ഥത്തിൻ്റെ സന്ദേശം പോയത് ആ ഗ്രന്ഥത്തിൻ്റെ സന്ദേശത്തിന് മനസ്സിനെ നന്നാക്കാൻ സാധിച്ചില്ല ഗ്രന്ഥത്തിൻ്റെ സന്ദേശത്തിന് മനസ്സിനെ നന്നാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മനസ്സിൽ നിന്ന് ഉദയം ചെയ്ത ചിന്തകളും വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളായിരുന്നു ആ ചിന്തകളാണ് യഥാർത്ഥത്തിൽ ബോംബ് വയ്ക്കാനും കൊല്ലാനും അടിക്കാനും നശിപ്പിക്കാനും എല്ലാം കാരണമായ ആക്ഷനായി തീർന്നത് അപ്പോൾ ആ മനസ്സ് നന്നായിരുന്നു എങ്കിൽ ചിന്തകൾ നന്നായുമായിരുന്നു ചിന്തകൾ നന്നായിരുന്നു എങ്കിൽ ചെയ്ത പ്രവർത്തികൾ ചെയ്യുന്ന പ്രവർത്തികൾ നന്നാകുമായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ നല്ല പ്രവൃത്തി നല്ല പ്രവൃത്തിയുടെ ഫലം ഇതുണ്ടാവണമെങ്കിൽ മാറ്റമുണ്ടാകേണ്ടത് ശരീരത്തിലല്ല മാറ്റമുണ്ടാകേണ്ടത് മനസ്സിലാണ് ഇപ്പം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകുന്നത് അത് അറ്റാച്ച്മെൻറ്റിനും അട്രാക്ഷനും കാരണമാകുന്നത് അതിന് നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ് അവേർഷനും റിപ്പൽഷനും റിയാക്ഷനും കാരണമാകുന്നത് മനസ്സതിന് നിൽക്കുന്നത് കൊണ്ടാണ് ആ മനസ്സിനെ സാധന ചെയ്ത് നന്മയിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക അപ്പോൾ വലിയ മാറ്റമല്ലേ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ പൂർവികർ പറയാറില്ലേ അയാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയം അയാളെ കാണുമ്പോൾ ഭയമില്ലാത്ത അവസ്ഥ വരണമെങ്കിൽ അയാൾ നല്ല മനുഷ്യനാവണം അയാളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ നല്ലതാവണം സാമ്പാറിനുപ്പ് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു ആ തോന്നൽ മാറ്റണമെങ്കിൽ സാമ്പാറിനുപ്പ് ഉപ്പ് നോർമലാക്കുക ഇയാൾ ഉണ്ടാക്കുന്ന സാമ്പാർ എപ്പോഴും ഉപ്പ് കൂടുതലാണെന്ന ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക കേരള എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു ഒഴിവാക്കാൻ എന്താ ചെയ്യുക കേരള എക്സ്പ്രസ് കറക്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല കേരളത്തിലെ ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത് എന്ന ധാരണ മനസ്സിൽ നിന്ന് മാറ്റിയാൽ അപ്പോൾ കേരള എക്സ്പ്രസ് വൈകി വരുന്നു എന്ന തോന്നലുണ്ടാവില്ല അപ്പോൾ ശുദ്ധീകരിക്കേണ്ടത് മനസ്സാണ് മനസ്സിൽ നിന്ന് ഭയം മാറ്റണം മനസ്സിൽ നിന്ന് അഹങ്കാരം മാറ്റണം മനസ്സിൽ നിന്ന് വാശി മാറ്റണം മനസ്സിൽ നിന്ന് പക മാറ്റണം വിദ്വേഷം മാറ്റണം മനസ്സിൽ നിന്ന് തിന്മകൾ മാറ്റണമെന്ന ഒറ്റ വരി ആ തിന്മകൾ മനസ്സിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ സാധിക്കുക അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറാമാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സാറൊന്ന് ചിരിക്കണമെന്ന് അപ്പോൾ ചിരിക്കണമെങ്കിൽ മനസ്സിനകത്ത് ചിരിക്കണമെന്ന തോന്നലുണ്ടാവണം ചിലപ്പോൾ ചിരിക്കാൻ പറ്റാറില്ല എന്താ കാരണം അറിയോ ഈ വിഷയത്തിലൂടെ മനസ്സ് പോകുമ്പോൾ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിൽ അടിഞ്ഞുകൂടുന്നുണ്ട് അടുത്ത വാക്ക് എന്ത് പറയണം അടുത്ത സന്ദേശം എന്തായിരിക്കണം എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ മുഖത്ത് റിഫ്ലക്ഷൻ വരില്ല ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ശരിയാക്കേണ്ടത് എവിടെയാണ് മനസ്സാണ് ഇനി മനസ്സ് ശരിയാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നറിഞ്ഞിട്ട് മനസ്സിനെ ശരിയാക്കാൻ വേദങ്ങൾ എന്തു പറയുന്നു മനസ്സിനെ ശരിയാക്കാൻ ഇതിഹാസങ്ങൾ എന്തു പറയുന്നു മനസ്സിനെ ശരിയാക്കാൻ പുരാണങ്ങൾ എന്തു പറയുന്നു എന്ന് കേൾക്കണം എന്നിട്ട് ആ മനസ്സിനെ കൂടുതൽ ശരിയാക്കാൻ ഭഗവത്ഗീത എന്തു പറയുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ ചെന്നെത്തണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ അപ്പം നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രണാമം മാന്യപ്രേക്ഷകർക്ക് പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി മനസ്സിൽ മാറ്റം വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ നമ്മുടെ പൈതൃകത്തിൽ ധാരാളമായിട്ട് പറയുന്നുണ്ട് ഭഗവത്ഗീത ശ്രീകൃഷ്ണന് ഉപദേശിക്കാൻ കാരണം എന്തായിരുന്നു എന്നറിയോ അർജുനൻ്റെ മനസ്സ് കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ തളർന്നുപോയി അപ്പം പോയ അർജുനൻ പറഞ്ഞു സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താദ ത്വക്ചൈവ പരിദഹ്യത്തെ നച്ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ചമേ മേ മനഃ ഹേ കൃഷ്ണ ഞാൻ വിയർക്കുന്നു എൻ്റെ തൊലി പൊള്ളുന്ന മാതിരി തോന്നുന്നു എൻ്റെ പുരികം ചുളിയുന്നു എൻ്റെ കയ്യിലുള്ള ഗാന്ധീവം താഴെ വീഴുന്നു എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ മനസ്സ് ഭ്രമിക്കുന്നു അപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ആയിട്ട് വന്ന ക്ഷത്രിയനും വില്ലാളി വീരനും പാണ്ഡവകുലജാതനും യോദ്ധാവും എല്ലാ യുദ്ധമുറകളും അറിയാവുന്നവനുമായ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ തളർന്നു എന്താ കാരണം താൻ കൊല്ലാൻ പോകുന്നത് തൻ്റെ ആചാര്യന്മാരെയും പിതാമഹന്മാരെയും ബന്ധുക്കളെയുമാണെന്ന ധാരണയാണ് ആ മനസ്സിലുണ്ടായ തോന്നലാണ് നല്ലോണം പല പ്രാവശ്യം യുദ്ധം ചെയ്ത് വിജയിച്ച അർജുനനെ തളർത്തിക്കളഞ്ഞത് അപ്പം ആ അർജുനൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണൻ അറിവ് കൊടുത്ത് മാറ്റമുണ്ടാക്കി ജ്ഞാനം കൊടുത്ത് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇതെല്ലാം വിവരിച്ചു കൊടുത്ത് അർജുനൻ്റെ മനസ്സിലെ തെറ്റായിട്ടുള്ള ധാരണകളെ ശരിയായിട്ടുള്ള ധാരണകളാക്കി മാറ്റാൻ കൃഷ്ണന് സാധിച്ചത് കൊണ്ടാണ് തളർന്ന മനസ്സിനെ വളർത്തിയെടുത്ത് വളർന്ന മനസ്സാക്കിയിട്ട് ശ്രീകൃഷ്ണൻ അർജുനനെ ഉണർത്തിയത് അപ്പം മനസ്സിൽ മാറ്റം ഉണ്ടായപ്പോൾ അർജുനൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സ്ഥിതോസ്മികത സന്ദേഹ കരിഷ്യേ വചനം തവ ഹേ കൃഷ്ണ ഞാനിതാ ഇവിടെ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഇപ്പം എനിക്ക് സംശയമൊന്നുമില്ല നീ എന്താണോ എന്നോട് ഉപദേശിക്കുന്നത് അതെല്ലാം ചെയ്യാനായിട്ട് ഞാനിതാ ഇവിടെ നിൽക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ അർജുനൻ്റെ ശരീരത്തിന് ഉണ്ടാവാൻ കാരണം മനസ്സ് തളർന്നതുകൊണ്ടാണ് അപ്പോൾ മനസ്സിലെ തളർച്ച മാറ്റിയാൽ ഏതിൻ്റെ തളർച്ച മാറും മനസ്സിൻ്റെ തളർച്ച മാറ്റിയാൽ ശരീരത്തിൻ്റെ തളർച്ച മാറും അതാണ് പഠിക്കാൻ മിടുക്കരല്ലാത്ത കുട്ടികളോട് ചെയ്യേണ്ടത് നല്ല കർമ്മം ചെയ്യാൻ വിമുഖതയുള്ളവരോട് ചെയ്യേണ്ടത് എന്താണ് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം എൻ്റെ മതവും എൻ്റെ ഈശ്വരനും എൻ്റെ പുസ്തകവും മാത്രം ശരി എന്ന് പറഞ്ഞ് നടക്കുന്നവരെ മാറ്റണമെങ്കിൽ എവിടെയാ മാറ്റം വരുത്തേണ്ടത് അവരുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും സ്വീകരിക്കാത്തവരെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്നൊരാൾക്ക് തോന്നിയാൽ അയാളുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തടയാൻ എന്താ ചെയ്യുക മനസ്സിൽ മാറ്റം മനസ്സിൽ രണ്ട് മൂന്ന് തരത്തിൽ മാറ്റം ഉണ്ടാക്കാം ഭയപ്പെടുത്തി മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം ശിക്ഷിച്ച് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം ശരീരത്തിന് വേദന കൊടുത്ത് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം ഉപദേശിച്ച് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം അനുഭവങ്ങൾ വിവരിച്ച് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം കഥകൾ പറഞ്ഞ് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം കാണിച്ചു കൊടുത്ത് നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാം അങ്ങനെ എത്ര തരത്തിൽ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ശ്രീകൃഷ്ണൻ അർജുനനിൽ മാറ്റമുണ്ടാക്കിയത് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയത് അതേപോലെ മാറ്റമുണ്ടാക്കിയപ്പോൾ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് രഥത്തിലിരുന്ന അർജുനൻ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന അവസ്ഥയിലേക്ക് എത്തി ഭാഗവതം വായിച്ചാൽ നിങ്ങൾക്കറിയാം ഏഴ് ദിവസത്തിനകം താൻ മരിക്കുമെന്ന് ഒരു മുനികുമാരൻ്റെ ശാപം പരീക്ഷത്തിന് കിട്ടിയിരുന്നു ഗവിജാതൻ ശൃംഗി എന്ന മുനികുമാരനാണ് അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇട്ടതാരാണോ ആ ശമീകൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട പരീക്ഷത്തിനെ ശപിച്ചു തക്ഷകൻ കടിച്ച് ഏഴ് ദിവസത്തിനകം മരിക്കുന്ന ഒരു മഹർഷിയുടെ ശാപം പരീക്ഷത്തിന് സ്വീകരിച്ചേ മതിയാവും അതിൽ നിന്ന് മോക്ഷയില്ല മോചനയില്ല അപ്പോൾ പരീക്ഷിത്ത് ഏഴാം ദിവസം മരിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പം മരണത്തെ ജയിക്കാൻ സാധ്യമല്ല അപ്പോൾ പരീക്ഷത്തിൻ്റെ മനസ്സിൽ എന്ത് മാറ്റാണ് ഉണ്ടാക്കേണ്ടത് പരീക്ഷത്തിൻ്റെ മനസ്സിലുണ്ടാക്കേണ്ട മാറ്റം എന്ന് പറയുന്നത് മരണത്തെ അഭിമുഖീകരിക്കാൻ ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക അതാണ് ശ്രീശുഖ ബ്രഹ്മർഷി ചെയ്തത് ഇതെല്ലാം ഇനിയും കുറേ കാര്യമായിട്ട് ഭാവിയിൽ വിവരിക്കുന്നുണ്ടാവും അതായത് മനസ്സിൽ ഉണ്ടായി പരീക്ഷത്തിൻ്റെ മനസ്സിൽ വില്ലാളി വീരനും വീരശൂര പരാക്രമിയും പാണ്ഡവൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്ത് മഹാരാജാവ് താൻ ഏഴാം ദിവസം മരിക്കുമെന്നറിഞ്ഞ് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ചപ്പോൾ മരണത്തെ അഭിമുഖീകരിക്കാനാണ് പരീക്ഷിത് മഹാരാജാവിന് ട്രെയിനിങ് ശ്രീശുഖ ബ്രഹ്മർഷി കൊടുത്തത് യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ അർജുനന് ശ്രീകൃഷ്ണൻ കൊടുത്തത് ഒൻപതാമത്തെ വയസ്സിൽ ശ്രീരാമൻ അച്ഛനായ ദശരഥനോട് വന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോവാറുണ്ട് ചിലപ്പോൾ ഞാൻ തമാശന് പറയാറുണ്ട് രാവിലെ ഈവനിങ് വാക്കിന് പോവാറുണ്ടെന്ന് തമാശനാണ് പറഞ്ഞത് മോർണിംഗും ഈവനിങ്ങും തമ്മിൽ ഗോപാലകൃഷ്ണന് വിവരമില്ലെന്ന് ധരിച്ചേക്കല്ലേ അതിൻ്റെ അർത്ഥം കുറേ വിവരമുണ്ടെന്നല്ല ഇപ്പോൾ രാവിലെ ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് എല്ലായിടത്തും കാണുന്നത് കരച്ചിലും രോഗവും വാർദ്ധക്യവും മൃത്യുവും വിശപ്പുമെല്ലാമാണ് അച്ഛാ എന്ന ഒൻപത് വയസ്സായ ശ്രീരാമൻ ദശരഥനോട് വന്ന് പറഞ്ഞു ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ കേന്ദ്രമാണ് അങ്ങനെ ദുഃഖത്തിൻ്റെ കേന്ദ്രമായ ഒരു ലോകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ ദുഃഖത്തിൻ്റെ ഭാഗമായ ലോകത്തിൻ്റെ ഭാഗമായ കോസല രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരായ നമ്മൾ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിലിരുന്ന് ഭരിക്കുമ്പോഴും ഈ ലോകത്തിലെ ദുഃഖവും മരണവും രോഗവും തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് രാജ്യം ഭരിക്കാനേ താല്പര്യമില്ല എന്ന് രാമൻ ശ്രീരാമൻ ദശരഥനോട് പറഞ്ഞു ഇത് കേട്ട് ദശരഥന് ഭയങ്കര വിഷമായി കാരണം ദശരഥൻ്റെ കാലത്തിന് ശേഷം രാജ്യം ഭരിക്കേണ്ടത് രാമനല്ലേ ആ രാമന് രാജ്യം ഭരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ഭരിക്കുക രാമൻ ഒരു അവതാരമാണ് ധർമ്മബോധമുള്ളവനാണ് ഇല്ലാളി വീരനാണ് ആ രാമൻ തന്നെ തൻ്റെ രാജ്യം ഭരിക്കണം അങ്ങനെ ഭരിക്കില്ല എന്ന് പറഞ്ഞ രാമനെ ഉപദേശിക്കാനായിട്ട് വസിഷ്ഠനെ വിളിച്ചു വസിഷ്ഠൻ മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളിലൂടെയാണ് രാമനെ ഉപദേശിച്ചത് വസിഷ്ഠ മഹർഷി കുലഗുരുവായ വസിഷ്ഠ മഹർഷി രാഷ്ട്രത്തിൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷി രാമനെ ചെറിയ ചെറിയ തത്വങ്ങൾ പറഞ്ഞുപദേശിച്ചു ആ ഉപദേശിച്ച വിവരങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് യോഗവാസിഷ്ടം എന്ന അതിൻ്റെ പേര് യോഗവാസിഷ്ടം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ കരഞ്ഞു പോവും എന്താ കാരണം ഒരക്ഷരവും മനസ്സിലാവില്ല പ്രേതായുഗത്തിൽ എഴുതിയ പുസ്തകമാണെങ്കിലും ആർക്കും അത് മനസ്സിലാവില്ല ഞാനും കുറേ വായിക്കാൻ നോക്കി ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞത് എന്താ രാജ്യം ഭരിക്കില്ല എന്ന് പറഞ്ഞു നിന്ന ആ രാമനെ ഉപദേശിച്ച് താൻ രാജ്യം ഭരിക്കാൻ തയ്യാറാണെന്ന് രാമനെ കൊണ്ട് പറയിപ്പിച്ചു വസിഷ്ഠ മഹർഷി എവിടെയാണ് രാമനിൽ മാറ്റം ഉണ്ടാക്കിയത് മനസ്സിലാണ് മാറ്റം ഉണ്ടാക്കിയത് അപ്പം അർജുനൻ്റെ മനസ്സിൽ കൃഷ്ണൻ മാറ്റമുണ്ടാക്കി യുദ്ധം ചെയ്യാൻ റെഡിയാക്കി പരീക്ഷത്തിൻ്റെ മനസ്സിൽ ശ്രീശുഖ ബ്രഹ്മർഷി മാറ്റം ഉണ്ടാക്കി മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാക്കി രാജ്യം ഭരിക്കില്ലെന്ന് പറഞ്ഞ രാമൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വസിഷ്ഠൻ രാമനെ പോസിറ്റീവാക്കി ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ഇനിയും ഭാവിയിൽ കേൾക്കുന്നുണ്ടാവും ഈ പ്രഭാഷണത്തിലൂടെ അപ്പം മാറ്റം ഉണ്ടാക്കേണ്ടത് മനസ്സിലാണ് ആ മനസ്സിൽ മാറ്റം ഉണ്ടായാൽ മരണത്തെ അഭിമുഖീകരിക്കാനും പരാജയത്തെ അഭിമുഖീകരിക്കാനും യുദ്ധത്തെ അഭിമുഖീകരിക്കാനും ജീവിതത്തിലുള്ള ഏത് ഏത് ക്രൈസിസിനെയും അഭിമുഖീകരിക്കാനും വിഷമമുണ്ടാവില്ല ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൈലാസ പരിക്രമത്തിന് പോയിരുന്നു എൻ്റെ ശരീരം തളർന്ന് തകർന്ന് പനി വന്ന് വളരെയധികം വേദനിക്കുന്ന അവസ്ഥയിലായിരുന്നു യാത്ര തുടങ്ങിയത് ഈ കൈലാസ പരിക്രമം നടത്താൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ രവി എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു സാറ് പരിക്രമം നടത്തണം സാറ് എന്ത് സംഭവിച്ചാലും സാർ പരിക്രമം നടത്തണം അത് കഴിഞ്ഞ് കൈലാസ പരിക്രമം നടത്തിയ ഒരു പുസ്തകം സാർ പ്രസിദ്ധീകരിക്കണം അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ ആ പുസ്തകം ജൂലൈ മാസം ഇരുപത്താറാം തീയതി തീർത്ഥവാദ മണ്ഡപത്തിൽ റിലീസ് ചെയ്തു പത്ത് നൂറ് പേജുള്ളതാണ് കൈലാസ പരിക്രമത്തിൻ്റെ ഗുണദോഷങ്ങളെ വിവരിക്കുന്ന ഞാൻ എഴുതിയ പുസ്തകം അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കാരണമായത് ഈ രവിയുടെ ഉപദേശമാണ് സാർ എന്നെ എന്നെ അനുസരിക്കണം സാറ് പോകണം അതാണ് എൻ്റെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കിയത് അപ്പോൾ ചെയ്യാൻ പറ്റാത്തത് അഭിമുഖീകരിക്കാൻ പറ്റാത്തത് വികാര വിക്ഷോഭങ്ങൾക്ക് ആധാരമാകുന്ന പലതും മനസ്സിൽ നിന്ന് മാറാനും നല്ലത് മനസ്സിലേക്ക് വരാനും മനസ്സിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം നമസ്കാരം മാന്യ എൻ്റെ പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ മനസ്സിന് ഏതെല്ലാം ദിശയിലേക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നുവോ മനസ്സ് ആ ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കും ഞാൻ തിരുവനന്തപുരത്തെ തീർത്ഥവാദ മണ്ഡപത്തിൽ മാസത്തിൽ രണ്ട് മൂന്ന് ക്ലാസ് എടുക്കാറുണ്ട് ഒരു ദിവസം ഒരാൾ വളരെ സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു സാറെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് ഞാൻ വളരെ തമാശയായിട്ട് എന്നാൽ ചിരിക്കാതെ മറുപടി കൊടുത്തു ആ മനസ്സിന് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആത്മാവിന് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണോ കൊടുത്തിരിക്കുന്നത് ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദിശയിലേക്കായിരിക്കും മരണത്തിന് ശേഷം ആത്മാവ് പോകുന്നത് ഞാൻ അല്പം തമാശ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അയാൾ ചോദിച്ചു എന്ത് ട്രെയിനിങ്ങാണ് സാർ ഉദ്ദേശിച്ചത് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നിരന്തരം കള്ള് ഷോപ്പിലേക്ക് പോകുന്ന വ്യക്തിയുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക അയാൾ ഉടനെ പറഞ്ഞു കള്ള് ഷോപ്പിലേക്കെന്ന് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇയാളുടെ ഇയാൾ നിരന്തരം തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പ്രയാണമെങ്കിൽ അയാളുടെ ആത്മാവും അതനുസരിച്ചിട്ടുള്ള കൂട്ടുകെട്ടിലൂടെയായിരിക്കും പ്രയാണം ചെയ്യുക ഇത് ഞാൻ വളരെ തമാശയായിട്ടാണ് പറഞ്ഞത് എങ്കിലും നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ എക്സ്പ്ലനേഷൻ കറക്റ്റാണ് ചിലപ്പോൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ അച്ഛനും അമ്മയും അടക്കി ഒതുക്കി നിർത്തിയാലും അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ കാണുമ്പോൾ ആരും കാണാതെ ഈ കുട്ടി അങ്ങോട്ട് പോകും ചിലപ്പോൾ ടി വി കാണാനായിട്ട് ആരും കാണാതെ അങ്ങോട്ട് പോകും അപ്പം മനസ്സിന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് ഏതാണോ അതിലൂടെയായിരിക്കും മനസ്സ് പോവുക ഞാൻ അടുത്ത കാലത്ത് ഋഷികേശിലേക്ക് പോവേണ്ടായി ഋഷികേശിൽ ഡൽഹിയിൽ നിന്ന് കാറിൽ പോയപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങി രാത്രി എട്ടര മണിയായി അവിടെ കോഴിയെ വിൽക്കുന്ന സ്ഥലമാണ് ആ കോഴിയെ വാങ്ങിക്കാൻ രാത്രി എട്ടര മണിക്ക് വരുന്നവർക്ക് ഓരോ കോഴിയെയും കൊന്ന് അതിൻ്റെ ചോര ശരീരത്തിൽ മുഴുവനായിട്ട് ആ കോഴിയുടെ തൂവൽ ജീവനോടെ പറിച്ച് ആ ഇറച്ചി വിൽക്കുന്ന കുട്ടികളെ കണ്ടു ചെറിയ കുട്ടികളാണ് നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ചോര കണ്ടിട്ടും ആ കോഴി പെടയുന്നത് കണ്ടിട്ടും അത് വേദന കൊണ്ട് ശബ്ദിക്കുന്നത് കണ്ടിട്ടൊന്നും ഒരു വികാരവും ഇല്ലാതെയാവാൻ കാരണം എന്താ ആ കുട്ടി ചെറുപ്പം മുതൽക്ക് ആ കുട്ടിയുടെ ജ്യേഷ്ഠന്മാരും അച്ഛനും ആ കോഴിയെ കൊല്ലുന്ന സീൻ കണ്ട് കണ്ട് കണ്ട് മനസ്സ് അതിൽ വികാരമില്ലാത്ത ലെവലിലേക്കായി ഇപ്പോൾ ചില മനുഷ്യരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു വീഡിയോ സി ഡി കാണിച്ചിട്ട് അതിൽ ട്രെയിനിങ് കൊടുത്തു എന്ന് വിചാരിക്കുക അത് നിരന്തരം കാണുന്ന മനുഷ്യന് മനുഷ്യനെ കൊല്ലാൻ ഒരു വിഷമം ഉണ്ടാവില്ല അങ്ങനെ എത്ര ഹീനമായ കൃത്യവും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ആ മനുഷ്യ മനസ്സിന് അതനുസരിച്ച് ട്രെയിനിങ് കൊടുത്താൽ മതി എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കാറുണ്ട് നല്ല മനുഷ്യന് അതിന് ട്രെയിനിങ് കിട്ടാത്തവന് മാനസികമായിട്ട് അതിൽ പരിശീലനം കിട്ടാത്തവന് ഒരു ഉറുമ്പിനെ പോലും ചിലപ്പോൾ നോവിക്കാൻ പറ്റില്ല ഏതെങ്കിലും പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോഴത്തേക്ക് അയാൾ പറയും അയ്യോ കൊല്ലണ്ട പാവം വേദനിക്കില്ലേ എന്ന് പക്ഷെ പാമ്പിനെ കൊല്ലുന്നത് നിരന്തരം കാണുകയും കൊന്ന് ശീലമുള്ള വ്യക്തിക്ക് പാമ്പിനെ കൊല്ലാൻ ഒരു വിഷമം ഉണ്ടാവില്ല മനുഷ്യനെ കൊല്ലാനും വിഷമമുണ്ടാവില്ല ഏത് മൃഗത്തെ കൊല്ലാനും വിഷമമുണ്ടാവില്ല ഏത് തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യാനും മനസ്സിന് അതനുസരിച്ചിട്ട് പരിശീലനം കിട്ടുകയാണെങ്കിൽ അതെല്ലാം ശരീരത്തെ കൊണ്ട് മനസ്സ് ചെയ്യിപ്പിക്കും ഇത്രയും പറഞ്ഞത് എന്തിനാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തളർന്നു വീണ അർജുനനെ ശ്രീകൃഷ്ണൻ വളർത്തി എടുത്തു അത് മനസ്സിൽ മാറ്റം വരുത്തിയിട്ടാണ് പരീക്ഷിത് മഹാരാജാവിന് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള മാനസിക പരിവർത്തനം വരുത്താൻ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് സാധിച്ചു അതേപോലെ തന്നെ ശ്രീരാമനെ കൊണ്ട് രാഷ്ട്രഭാരം ഏറ്റെടുക്കാമെന്ന് പറയിപ്പിക്കാൻ വസിഷ്ഠന് സാധിച്ചു മനസ്സിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോയപ്പോൾ അതേ മനസ്സിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയാൽ ഏത് കോഴിയെ അറക്കാനും ആടിനെ അറക്കാനും വലിയ പോത്തിനെ അറക്കുന്ന സമയത്ത് അത് കൈയും കാലിട്ട് അടിച്ച് ചോര ചെതറി അതിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ട് നാക്ക് പുറത്തേക്ക് തള്ളിയിട്ട് അതനുഭവിക്കുന്ന വേദന കാണുമ്പോൾ അതിനെ അറക്കുന്നവന് ഒരു വിഷമമുണ്ടാവില്ല മനുഷ്യൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കാനും വിഷമമുണ്ടാവില്ല എന്താ കാരണം മനസ്സിനെ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞ വരിയുടെ അർത്ഥം ഇപ്പോൾ മനസ്സിലായല്ലോ ആ മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ആന്തരികമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാക്കേണ്ടത് പാശ്ചാത്യ സംസ്കാരത്തിൽ ബാഹ്യമായിട്ടുള്ള മാറ്റത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇതാണ് രണ്ട് സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിൽ മാറ്റം വരുത്തിയാൽ ശാശ്വതമായ മാറ്റം വരും ബാഹ്യമായ ശരീരത്തിലാ മാറ്റം വരുത്തിയതെങ്കിൽ അത് പെർമനൻ്റ് അല്ല അത് ടെമ്പററിയാണ് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് മേടിച്ചു തന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഡ്രസ്സിനോട് നിങ്ങൾക്ക് മുഷിപ്പ് തോന്നും അപ്പോൾ ഫാഷൻ മാറിക്കൊണ്ടേയിരിക്കും അതേ സമയത്ത് നമ്മുടെ സന്യാസിമാർ നോക്കൂ അവരകത്ത് മാറ്റം വരുത്തിയതായത് കാരണം അവർക്കൊരു ചെറിയ മുണ്ടുമതി അതിലവരെല്ലാ സന്തോഷവും കണ്ടെത്തും അവർക്ക് ബാഹ്യമായ ഒന്നിലും നമ്മുടെ ഋഷിവര്യന്മാർക്ക് താല്പര്യമില്ല കാരണം അവർ മാറ്റിയത് അകത്താണ് പാശ്ചാത്യ ലോകത്തിൽ നോക്കൂ ഒരു രാജ്ഞിയുടെ വേഷഭൂഷാദികൾ ഒരു പരിധിവരെയും ബിഷപ്പിൻ്റെ ബിഷപ്പുമാരുടെ രൂപഭാവങ്ങൾ നോക്കുക വത്തിക്കാനിലിരിക്കുന്ന പോപ്പിൻ്റെ രൂപഭാവങ്ങൾ നോക്കുക അവരിരിക്കുന്ന കസേര ബാഹ്യമായിട്ടുള്ളതാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇരിക്കുന്ന കസേര ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ സ്വർണത്തിൻ്റെ തിളക്കം ഉണ്ടാവണം ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി ഇമ്പോർട്ടൻ്റ് ആണ് പിടിച്ചിരിക്കുന്ന കുരിശ് നല്ല സ്വർണത്തിൻ്റെ കുരിശാവണം അതിന് കയ്യുറ ഉള്ള വ്യക്തി പിടിക്കണം ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളത് ഇംഗ്ലണ്ടിൽ പോയ എലിസബത്ത് രാജ്ഞിയുടെ വേഷം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടതിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ വേഷവും കൂടി ഒന്ന് കാണുക എന്താ വ്യത്യാസം എന്ന് അപ്പോൾ മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭാരതീയർ ഇൻറ്റേർണൽ ചേഞ്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക പാശ്ചാത്യ സംസ്കാരപ്രകാരം എക്സ്റ്റേണൽ ചേഞ്ചിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ പെർമനൻ്റായിട്ടൊരു വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും മാറ്റം വരുത്തണമെങ്കിൽ പെർമനൻ്റായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും രാഷ്ട്രത്തിലും സമൂഹത്തിലും മാറ്റം വരുത്തണമെങ്കിൽ ബാഹ്യമായിട്ട് എന്ത് മാറ്റം വരുത്തിയാലും അത് ടെമ്പററിയാ നമ്മൾ ചിലരെ ചിലർക്ക് നല്ല രീതിയിൽ നീ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാമെന്ന് പറയും നല്ല ഉടുപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറയും ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന് പറയും അതെല്ലാം കൊണ്ട് ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ടെമ്പററിയാ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക നീ സത്യം പറയണം സത്യം പറയലാണ് നന്മ നിറഞ്ഞ വ്യക്തിയുടെ ലക്ഷണം നീ ധാർമ്മിക പന്താവിലൂടെ പോകണം നീ ഈശ്വരാരാധന നടത്തണം ഇതൊന്നും എന്തെങ്കിലും തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടല്ല ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയ വീക്ഷണം ഭാരതീയ സംസ്കാരപ്രകാരം ഈവൻ ഭാരതത്തിൽ ജനിച്ച ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും വരെ അവരെയും മാറ്റം വരുത്തണമെങ്കിൽ ഭൗതികമായിട്ട് മാറ്റം വരുത്തിയാൽ അവർക്ക് മാറ്റാവില്ല ആന്തരികമായിട്ട് തന്നെ മാറ്റം വരുത്തണം എന്താ കാരണം അവർ ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും അവർ ഭാരതത്തിൻ്റെ രക്തമുള്ളവരാ അതുകൊണ്ടാണ് ഈ കെ നായനാർ ഈ ഭഗവത്ഗീത എടുത്ത് പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത് അതുകൊണ്ടാണ് ഈ കെ നായനാർ പറഞ്ഞത് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടെന്ന് അതുകൊണ്ട് ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ശാരദാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ശിവഗിരി തീർത്ഥാടന സമയത്ത് തൊഴുതുകൊണ്ട് നിന്നത് അതുകൊണ്ടാണ് നമ്മുടെ പഴയ ദേവസ്വം മന്ത്രി ശബരിമലയിൽ ചെന്ന് ഈ പുണ്യഭൂമി എന്നൊരു പത്ത് പ്രാവശ്യം പറഞ്ഞത് അവർ ഏത് ഇസത്തിൽ ഏത് മതത്തിൽ നിലനിൽക്കുന്നു വിശ്വസിക്കുന്നു എന്നല്ല അവരുടെ മനസ്സിനകത്ത് ഈ പൈതൃകത്തിൻ്റെ സന്ദേശമുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശിവഗിരി തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് നടത്താറുമുണ്ട് അപ്പം അമേരിക്കയിലെയും റഷ്യയിലെയും കമ്മ്യൂണിസം അല്ല കേരളത്തിലെ കമ്മ്യൂണിസം എന്താ കാരണം മനസ്സിനകത്ത് നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് പുറത്ത് വരണ്ടെന്ന് വിചാരിച്ചാലും വരാതിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആടിനെ കൊല്ലാനും പശുവിനെ കൊല്ലാനും ചോര കാണുമ്പോൾ വറങ്ങലിക്കാതിരിക്കാനുമാണ് ട്രെയിനിങ് കൊടുത്തതെങ്കിൽ അതനുസരിച്ച് മനസ്സ് പോകും അതേ സമയത്ത് മനസ്സിനെ നന്മയിലേക്കുള്ള പന്താവിലൂടെയാണ് ട്രെയിനിങ് കൊടുത്തതെങ്കിൽ മനസ്സ് ആ പന്താവിലൂടെ പോകും അപ്പോൾ യഥാർത്ഥത്തിൽ ആ മനസ്സ് ആ പന്താവിലൂടെ പോകുന്നു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ശരീരം ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടാണ് ആ ശരീരത്തിന് ഏത് ഹീനകൃത്യവും ചെയ്യാൻ വിഷമമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അയാളുടെ മനസ്സ് ഈ ശരീരത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ തയ്യാറാണ് ആ ശരീരം അത് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര ഗഹനമായിട്ടാണ് മനസ്സിൽ പരിവർത്തനം വരുത്താൻ ശ്രമിക്കണമെന്ന് പറയുന്നത് മനസ്സിൽ പരിവർത്തനം നടത്തുമ്പോഴാണ് ശാശ്വതമായ പരിവർത്തനമാവുക അങ്ങനെ പരിവർത്തനം വരുത്തിയ എത്ര ഉദാഹരണങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനുണ്ടാവും നരേന്ദ്രൻ എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻറ്റ് വിവേകാനന്ദനായത് രാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനിൽ മാനസിക പരിവർത്തനം കൊണ്ടാണ് വിപ്ലവകാരിയായ അരവിന്ദൻ മഹർഷി അരവിന്ദനായത് മനസ്സിൽ പരിവർത്തനം കൊണ്ടാണ് ശങ്കരാചാര്യർ സ്വന്തം അമ്മയോട് പറഞ്ഞത് ഈ മുതല എൻ്റെ കാലിൽ നിന്ന് വിടണമെങ്കിൽ സന്യസിക്കാൻ അമ്മ അനുവദിക്കണം എന്നാണ് അപ്പോൾ അമ്മയുടെ മനസ്സിൽ പരിവർത്തനം വരുത്താൻ മുതല എന്നൊരു ഫിനോമിനൻ ഉപയോഗിച്ചു എത്ര രസമാണെന്നറിയാമോ ഇനിയും നമ്മൾ മനസ്സിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്